തച്ചക്ഷു എന്ന മന്ത്രം ഉപസ്ഥാനമന്ത്രമാണ് കാലത്ത് സന്ധ്യാവന്ദനത്തിൻ്റെ ശേഷം സൂര്യദേവൻ ഉദിച്ചുയർന്നാൽ മധ്യാത്തിന് സൂര്യനെ നോക്കി ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥനയായി ഉപസ്ഥാനത്തെ വിശദീകരിക്കാം the following Rig standard chanted performing noon prayers upasthanam it is standard facing the sun sun holding both ear lobes with respective fingers. പദപാഠം തൽ ചക്ഷു ദേവഹിതം ശുക്രം ഉച്ചരൽ പശ്യേമ ശരദ ശതം ജീവേമ ശരദ ശതം തൽ ചക്ഷു ദേവഹിതം ശുക്രം ഉച്ചരൽ പശ്യേമ ശരദ ശതം ജീവേമ ശരദ ശതം തൽ ചക്ഷു ദേവഹിതം ശുക്രം ഉച്ചരൽ പശ്യേമ ശരദ ശതം ജീവേമ ശരദ ശതം